സപ്തരാത്രമുപോഷ്യൈവ പ്രേതേന ശ്രവണം കൃതം മനനാദി തഥാ തേന സ്ഥിരചിത്തേ കൃതം ഭൃശമ തത്ര ഭജനഭേദ കൈ ഇതി ചേത് സപ്തരാത്രമുപോഷ്യ എവ പ്രേതേന ശ്രവണം കൃതം ഉപവാസ സപ്തരാത്രം തേന പ്രേതേന ഉപവാസ കൃത തഥാ മനനാദി ച സ്ഥിരചിത്തേ തേന ഭൃശം മനനാദി ച കൃതം तत्र भागवतकथाश्रवणे तस्य स्थिरं चित्तमासीत् मननं च स्थिरमासीत् इति